മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു സന്ദേശമാണ് കേൾക്കുന്നത് പഠിക്കുന്നത് ആ സന്ദേശം സംസ്കൃത വരിയിലൂടെ പറയുകയാണെങ്കിൽ ആചാര്യാത് പദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കർമ്മേണ ച ഈ ഒരു സംസ്കൃത വരി ധർമ്മശാസ്ത്രത്തിലുള്ളതാണ് ഇത് അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റ് ഗ്രന്ഥങ്ങളിലും ആവശ്യാനുസരണം ഈ ഒരു സന്ദേശം പല രീതിയിൽ വിവരിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറകൾക്കും ഇന്നത്തെ തലമുറകളെ വാർത്തെടുക്കുന്ന മാതാപിതാക്കൾക്കും ഈ ഒരു ചിന്താധാര വളരെ അത്യാവശ്യമാണ് അങ്ങനെ ചിന്താധാരയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കുറെ കൂടി വിശാലമാവും നമ്മളിൽ പലർക്കും ഒരു ധാരണയുണ്ട് ഈ സംസ്കൃത വരിയുടെ അർത്ഥം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലർക്കും ധാരണയുണ്ട് ഈ സംസ്കൃത വരിയിലുള്ള സന്ദേശം ഇതെല്ലാം വിദേശത്ത് നിന്ന് വന്നതാണ് എന്ന് വിദേശത്ത് നിന്ന് വന്നതല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഇനി നമുക്ക് ആ സംസ്കൃത വരിയുടെ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം ആചാര്യാത് പദമാദത്തെ ഏത് തരത്തിലുള്ള അറിവാണെങ്കിലും അത് സയൻറ്റിഫിക് നോളജ് ആണെങ്കിലും ടെക്നോളജിക്കൽ നോളജ് ആണെങ്കിലും സാമൂഹികമായ അറിവാണെങ്കിലും ആത്മീയമായ അറിവാണെങ്കിലും ആചാര അധിഷ്ഠിതമായ അറിവാണെങ്കിലും ആചാര്യനിൽ നിന്ന് അധ്യാപകനിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് കാൽ ഭാഗമേ സ്വീകരിക്കേണ്ടതുള്ളൂ ആചാര്യനിൽ നിന്ന് മുഴുവനും സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ആ വിഷയത്തെക്കുറിച്ച് എത്ര അറിവ് നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ അറിവിൻ്റെ കാൽഭാഗമേ അധ്യാപകനിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നും വിചാരിക്കാം അധ്യാപകനിൽ നിന്ന് കാൽഭാഗം എടുത്താൽ മതി എന്നുള്ള അർത്ഥവുമുണ്ട് അധ്യാപകനിൽ നിന്ന് കാൽഭാഗമേ ലഭിക്കുകയുള്ളൂ എന്നർത്ഥവുമുണ്ട് അതിന് പാദം ശിഷ്യസ്വമേധയ കാൽഭാഗം അറിവ് സ്റ്റുഡൻ്റ് ശിഷ്യൻ തന്നെത്താനെ ഉണ്ടാക്കേണ്ടതാണ് അവനവൻ തന്നെ താനെ എങ്ങനെയാണ് അവനവൻ ചിന്തിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞ് സാധിക്കുമെങ്കിൽ ആ വിഷയത്തെ വിഷയത്തിൽ ധ്യാനിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഒരേ വിഷയത്തിൽ ധാരാളം അറിവ് നമുക്ക് തന്നെത്താനെ ഉണ്ടാക്കാൻ സാധിക്കും തന്നെത്താനെ ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും പുറം കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തിൽ എന്തെല്ലാം അറിവുകളുണ്ടോ അതിനേക്കാൾ എത്രയോ സമുജ്വലമായ അറിവ് അകം കണ്ണുകൊണ്ട് അകക്കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ലഭിക്കും നമ്മുടെ പൈതൃകത്തിൻ്റെ എല്ലാ അറിവുകളും നമ്മുടെ പൂർവീക ഋഷിവര്യന്മാർ അകക്കണ്ണുകൊണ്ട് കണ്ടതാണ് അകക്കണ്ണുകൊണ്ട് കണ്ട അറിവുകളൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല പുറം കണ്ണുകൊണ്ട് കണ്ട അറിവുകളെല്ലാം മാറ്റേണ്ടി വന്നിട്ടുണ്ട് അർത്ഥം മനസ്സിലായോ പുറം കണ്ണുകൊണ്ട് കണ്ട മോഡേൺ മെഡിക്കൽ സയൻസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറം കണ്ണുകൊണ്ട് കണ്ട civil engineering computer science information technology biochemistry chemistry physics അതെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അകക്കണ്ണുകൊണ്ട് കണ്ട വിഷയം നോക്കുക നമ്മുടെ തച്ച് ശാസ്ത്രം അത് മാറിയിട്ടില്ല നമ്മുടെ ആയുർവേദം അത് മാറിയിട്ടില്ല നമ്മുടെ വേദമന്ത്രങ്ങൾ അത് മാറിയിട്ടില്ല നമ്മളുടെ യോഗചര്യ അത് മാറിയിട്ടില്ല വേദഗണിതം അത് മാറിയിട്ടില്ല നമ്മുടെ സംഗീതം അത് മാറിയിട്ടില്ല നൃത്തനൃത്യങ്ങൾ മാറിയിട്ടില്ല എന്താ കാരണം അത് നമ്മുടെ ഋഷീശ്വരന്മാർ അകക്കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നുവെച്ചാൽ ധ്യാനിച്ചിരുന്ന് കണ്ടത് ശാശ്വതമായ സത്യത്തിലേക്ക് നയിക്കുന്നു താൽക്കാലികമായ പുറം കണ്ണുകൊണ്ട് കണ്ടത് താൽക്കാലിക സത്യത്തിലേക്ക് നയിക്കുന്നു അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ അപ്പം യഥാർത്ഥത്തിൽ ആചാര്യാത് പാദമാദത്തെ എന്ന വാക്കി എന്ന വാക്കുകളുടെ അർത്ഥം എന്താണ് നമ്മളെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും നമ്മളെ വേദം പഠിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിലും ഉപനിഷത്ത് പഠിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിലും അല്ല തച്ഛാസ്ത്രമോ വാസ്തുവിദ്യയോ പഠിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർ പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് തരുന്നുണ്ട് എന്ന് ധരിക്കരുത് അവർ കാൽഭാഗം അറിവേ നമുക്ക് തരുന്നുള്ളൂ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഏത് ലെവൽ വരെ ഉയരാൻ ആഗ്രഹിക്കുന്നുവോ ആ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അറിവ് എത്രയുണ്ടോ ആ അറിവിൻ്റെ കാൽഭാഗമേ അധ്യാപകനിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിക്കണം രണ്ടാമത്തെ വരി എന്താ പറഞ്ഞത് പാദം ശിഷ്യ സ്വമേധയാ കാൽഭാഗം അറിവ് ശിഷ്യൻ തന്നെത്താനെ ഉണ്ടാക്കണം അങ്ങനെ തന്നെത്താനെ ഉണ്ടാക്കാൻ വലിയ വിഷമമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കൊടുത്താൽ അവരെന്തെല്ലാം ആക്കി മാറ്റും അതിനെ അങ്ങനെ ആക്കി മാറ്റുന്നത് എങ്ങനെയാ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അറിവാണ് ചില കുട്ടികളുടെ കയ്യിൽ നല്ല ഒരു പെൻസിലും പേപ്പറും കൊടുത്താൽ അവർ നല്ലോണം സ്കെച്ച് വരയ്ക്കും ആരും പഠിപ്പിക്കാതെ തന്നെ വരയ്ക്കും ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ പാട്ട് പാടാൻ ചെറുപ്പത്തിലേ സാധിക്കും അപ്പോൾ കാൽ ഭാഗം അറിവ് അവനവൻ തന്നെ ഉണ്ടാക്കണം മൂന്നാമത്തെ കാൽഭാഗം എന്താണ് പാദം സ ബ്രഹ്മചാരിഭ്യ മൂന്നാമത്തെ കാൽഭാഗം അറിവ് മറ്റുള്ളവരുമായി ചർച്ച ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലുള്ളത് കണ്ടിട്ട് മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ട് അതേപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം അനുഭവിച്ചറിഞ്ഞ് നമ്മളുടെ സഹപാഠികൾ സഹപ്രവർത്തകര് സഹയാത്രീകര് ഇവരിൽ നിന്നെല്ലാം നമുക്ക് മൂന്നാമത്തെ കാൽഭാഗം നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ നിന്ന് മാത്രം നമുക്ക് അറിവ് കിട്ടില്ല ആചാര്യനിൽ നിന്ന് മാത്രം പൂർണ്ണമായ അറിവ് കിട്ടില്ല നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും കാൽഭാഗം അറിവ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് വലിയൊരു വലിയൊരറിവാണത് ചില ചില ബാങ്കിലൊക്കെ പോകുമ്പോൾ മാനേജർമാരെ കണ്ടാൽ ചില മാനേജർമാർ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ ടേബിൾ വെച്ചിരിക്കുന്നത് അവരുടെ മുറി എത്ര ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും വേറെ ചില ബാങ്കിലെ മാനേജർമാരുടെ അടുത്ത് പോയാൽ മാനേജർമാരുടെ മുറിയിൽ കയറിയാൽ നിറച്ച് മാറാലേണ്ട ചില മാനേജർമാരുടെ മുറിയിൽ കയറി കഴിഞ്ഞാൽ ഫയലുകളെല്ലാം ഈ മാനേജർ ഞാൻ ആദ്യം പറഞ്ഞ മാനേജറുടെ മുറിയിലേക്കൊന്ന് പോയി എന്ന് വിചാരിക്കുക അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒന്ന് ഇയാളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം സാറ് സാറിൻ്റെ ടേബിളിൽ ഫയലുകളൊക്കെ വെച്ചിരിക്കുന്ന രീതി സാറ് ഈ മാനേജറുടെ ടേബിളിൽ ഫയൽ വെച്ചിരിക്കുന്ന രീതി എങ്ങനെയുണ്ട് സാർ എന്നൊന്ന് ചോദിച്ചൊന്നും കൂടി വിചാരിക്കാം അന്ന് മുതൽക്ക് അയാൾ അയാളുടെ മുറിയിൽ ചെന്ന് ഫയലുകളൊക്കെ നോർമൽ നോർമലാക്കും അത് അയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആചാര്യനല്ല അത് അയാളുടെ മനസ്സിൽ നിന്ന് വന്നതുമല്ല അയാളുടെ മറ്റൊരു ബാങ്കിലെ മാനേജർ അപ്രകാരം ഭംഗിയായിട്ട് അയാളുടെ ടേബിൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇയാൾ പഠിക്കാൻ തുറന്ന മനസ്സുണ്ടായിരുന്നത് കൊണ്ട് അയാൾക്ക് സാധിച്ചു വേറെ ആരോ ഒരാൾ ഒരു ചോദ്യം കൂടി ചോദിച്ചപ്പോൾ അയാൾക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചു മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കാൽഭാഗം അറിവ് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടെങ്കിലേ നമ്മൾ വളരുകയുള്ളൂ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അല്ലേ അപ്പം യഥാർത്ഥത്തിൽ കാൽഭാഗം അറിവ് അധ്യാപകരിൽ നിന്ന് സ്വീകരിക്കാൻ നമ്മളുടെ മക്കളോടും വിദ്യാർത്ഥികളോടും നമ്മളോട് തന്നെയും നമ്മൾ പറയണം മൂന്നാമത്തെ ഭാഗം സഹപാഠികളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് ശേഷം കാലക്രമേണ ച നാലാമത്തെ ഭാഗം എന്താണ് ഇവിടെ നിന്നൊന്നും കിട്ടാത്ത നാലാമത്തെ ഒരു ഭാഗമുണ്ട് നമ്മൾ തന്നെ നോക്കുക നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് വന്നപ്പോൾ നമ്മളിൽ എത്ര അറിവുകൾ ഉണ്ടായിരുന്നോ അറിവുണ്ടായിരുന്നോ അതിനേക്കാളും നമ്മൾ വളരെ വളരെയധികം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് നമ്മൾ ആ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു അതിനേക്കാൾ നമ്മളുടെ അറിവ് ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടില്ലേ ഒരു ക്ലർക്ക് ഹെഡ് ക്ലർക്കായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടും ഉയരുമ്പോൾ ക്ലർക്കിൻ്റെ ലെവലിലുള്ള നോളജ് അല്ലല്ലോ അയാളിലുള്ളത് കുറേ അധികം ഇല്ലേ ആ നോളജ് എങ്ങനെയാണ് അയാൾക്കുണ്ടായത് അതിന് പറയുന്ന പേര് കാലക്രമത്തിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അയാൾക്ക് കിട്ടിയ അറിവാണ് ആ അറിവ് ഫോർമൽ അറിവാവാം ഇൻഫോർമൽ അറിവാവാം അപ്പം കാലക്രമത്തിൽ അയാൾക്ക് ലഭിച്ച അറിവിനെ പറയുന്ന പേരാണ് കാലക്രമേണ ച അപ്പം ഈ സംസ്കൃത ശ്ലോകം നിങ്ങൾ നിർബന്ധമായും പഠിക്കണം ഇതിൻ്റെ കുറേ കൂടി അടുത്ത ദിവസം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അറിവ് ശിഷ്യൻ തന്നെത്താനെ കാൽഭാഗം അറിവുണ്ടാക്കണം അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം അവനവൻ്റെ മനസ്സ് തുറന്നു വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ചെവിയും കണ്ണും തുറന്നു വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഈ നാല് ഇംഗ്ലീഷ് വാക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ആ നാല് ഇംഗ്ലീഷ് വാക്കുകൾ എന്താണ് addition deletion modification and corrections ഇതിന് നമ്മൾ വിധേയമായിക്കൊണ്ടേയിരിക്കണം ധാരാളം അറിവ് ലോകത്തിലുണ്ട് ആ അറിവ് ഒരു വിഷയത്തിലല്ല ഉള്ളത് ആയിരക്കണക്കിന് വിഷയങ്ങൾ ആയിരക്കണക്കിന് വ്യക്തികൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വിവരണങ്ങൾ അനുഭവങ്ങൾ ദൃശ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ അനുനിമിഷം കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് അതിൽ നിന്ന് വേണ്ടതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കണം എന്ന് നമ്മൾ അഡീഷൻ നിർത്തിയോ അന്ന് നമ്മൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ മരിച്ചു എന്നുള്ളതാണ് ഇൻ്റലക്ച്വലി ഡെഡ് എന്നതിനർത്ഥം കാരണം അറിവ് മാറിക്കൊണ്ടേയിരിക്കില്ലേ അറിവ് ഇന്നലത്തെ അറിവല്ലല്ലോ ഇന്നത്തെ അറിവ് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള കമ്പ്യൂട്ടർ ആയിരുന്നോ ഇന്നത്തെ കമ്പ്യൂട്ടർ പത്ത് കൊല്ലം മുമ്പുള്ള സി ഡി ആയിരുന്നോ അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു ഇന്നത്തെ ഫ്ലോപ്പി ഡിസ്ക് ഇന്ന് പെൻ ഡ്രൈവ് അല്ലേ ഉള്ളത് എങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളാം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വീട് പണിത മാതിരിയാണോ നമ്മളിപ്പോൾ വീട് പണിയുന്നത് അല്ല ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാറാണോ നമ്മളിപ്പോൾ ഉപയോഗിക്കാറുള്ളത് അല്ല എന്താ കാരണം മാറ്റം ഉണ്ടായി അസാധാരണമായ മാറ്റം പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ ബൈബിളിലുള്ളത് എടുക്കണം പക്ഷെ ബൈബിളിൽ മാത്രമേ നല്ലതുള്ളൂ ക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കാവൂ അതല്ലാതെ വേറെ ഒന്നിലും വിശ്വസിക്കരുതെന്ന് പറയുന്നത് സ്റ്റാഗ്നേഷനാണ് അബദ്ധമാണ് അത് മഹാഭാവാണ് ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ അതെടുക്കണം ഖുറാനിൽ നല്ലതെടുക്കണം മഹാഭാരതത്തിലെയും ഭഗവത്ഗീതയിലെയും നന്മകൾ എടുക്കണം ഒരു ഒരാളും പറഞ്ഞിട്ടില്ല ബൈബിളിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് ബൈബിൾ എഴുതിയ ആൾ പോലും പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഭഗവത്ഗീതയിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് ശ്രീരാമൻ പറഞ്ഞിട്ടില്ല വാൽമീകി രാമായണത്തിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് അപ്പം നമ്മൾ എവിടെയെല്ലാം നല്ലതുണ്ടോ അത് ഉപയോഗിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെന്ന് വിചാരിക്കും അപ്പോഴേ നമ്മൾ വളരുള്ളൂ അപ്പോഴേ നമ്മൾ തളരാതിരിക്കുള്ളൂ ഇപ്പോൾ വളർച്ച ഏത് ചെടി നോക്കിയാലും അത് വളർന്നുകൊണ്ടേയിരിക്കും അതിൽ പുതിയ പൂക്കൾ ഉണ്ടാവും പുതിയ കായ്കൾ ഉണ്ടാവും പുതിയ ഇലകൾ ഉണ്ടാവും പുതിയ കമ്പുകൾ ഉണ്ടാവും മനുഷ്യന് മാത്രം വളരണ്ട ഞാൻ എനിക്കുള്ള അറിവ് മതി എന്ന് ധരിക്കുന്നത് തെറ്റ് അപ്പം അഡീഷൻ നടത്തണം അഡീഷൻ നടത്തുന്ന മാതിരി ഡെലീഷൻ നടത്താനും നമുക്ക് മനസ്സിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം ചിലതെല്ലാം ഇത്രയും കാലം ഞാൻ പഠിച്ചത് തെറ്റാണ് ചിലരൊക്കെ പറയാറുണ്ട് ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ അപ്പോഴറിഞ്ഞത് യു ടി വിയിലൂടെ കണ്ടപ്പറിഞ്ഞു അതേപോലെ കേരള വിഷനിലൂടെ കണ്ടപ്പറിഞ്ഞു അമൃത ടി വിയിലൂടെ കണ്ടപ്പറിഞ്ഞു ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് വേദം പഠിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദം പഠിച്ചവൻ മാത്രമാണ് ബ്രാഹ്മണൻ എന്ന പേരിന് അറിയപ്പെടുന്നത് അപ്പോൾ വേദം പഠിക്കണം അപ്പം നമ്മുടെ മനസ്സിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തായിരുന്നു ബ്രാഹ്മണന് മാത്രമേ വേദം പഠിക്കാവൂ എന്ന ധാരണ തെറ്റ് അപ്പോൾ ആ ധാരണ ഞാൻ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനം ലഭിച്ചാൽ അന്ന് മുതൽക്ക് അയാളെ അറിയപ്പെടുന്ന പേരാണ് ബ്രാഹ്മണൻ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തായിരുന്നു ബ്രാഹ്മണന് മാത്രമേ വേദം പഠിക്കാവൂ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇനി ചിലതെല്ലാം മോഡിഫൈ ചെയ്യണം എന്താ മോഡിഫൈ ചെയ്യേണ്ടത് നമ്മൾ വിചാരിച്ചിരിക്കുന്നു ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും മിസോണുകളുമാണ് അതിനെ ഒന്നും മുറിക്കാൻ സാധ്യമല്ല എന്ന് ധരിച്ചിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം മാറി